ഭഗവത്ഗീതയിലെ ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിലൂടെ ശ്രീകൃഷ്ണൻ അർജുനന് ക്ഷേത്രം എന്താണെന്നും ക്ഷേത്രജ്ഞൻ എന്താണെന്നും വളരെ വ്യക്തമായിട്ട് വിവരിച്ചു കൊടുക്കുകയാണ് പ്രകൃതിയെക്കുറിച്ചും പ്രപഞ്ചപുരുഷ ചൈതന്യമായ ജീവാത്മാവിനെക്കുറിച്ചും ശ്രീകൃഷ്ണൻ വിവരിച്ചു കഴിഞ്ഞു പ്രകൃതിയാണെങ്കിൽ എട്ടു വിധത്തിൽ പ്രപഞ്ച അസ്തിത്വം നൽകുന്ന അടിസ്ഥാന ശരീര ഘടകങ്ങളാണെന്ന് ശ്രീകൃഷ്ണൻ വിവരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഭൂമിരാപോ നലോ വായു ഖമ്മനോ ബുദ്ധിരേവച അഹങ്കാരം ഇതീയം മേ ഭിന്ന പ്രകൃതിരഷ്ടത എന്ന് മുൻ ചാപ്റ്ററുകളിൽ വിവരിച്ചതുപോലെ ശ്രീകൃഷ്ണൻ ശരീരത്തിൻ്റെ അടിസ്ഥാന ബിൽഡിംഗ് യൂണിറ്റുകളായ പ്രകൃതിയെക്കുറിച്ച് വിവരിച്ചു അതുപോലെ പ്രപഞ്ച പുരുഷ ചൈതന്യം ജീവാത്മ ചൈതന്യം ആ ശരീരത്തിൽ പ്രകൃതിയാൽ നിർമ്മിതമായിരിക്കുന്ന ശരീരത്തിൽ വർത്തിക്കുന്നു എന്നും ശ്രീകൃഷ്ണൻ വിവരിച്ചു അടുത്തത് പതിമൂന്നാമത്തെ ചാപ്റ്ററിലെ ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകം മുതൽക്ക് ഈ കാസറ്റിൽ വിവരണങ്ങൾ അടങ്ങുന്നു പുരുഷ പ്രകൃതിസ്ഥാഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ ഈ പ്രപഞ്ച പുരുഷ ചൈതന്യം ശരീരത്തിലുള്ളത് പുരുഷ പ്രകൃതിസ്ഥോ ഹി പ്രകൃതിസ്ഥ ഹി പ്രകൃതി അടിസ്ഥാന ഘടകങ്ങളിൽ വർത്തിച്ചുകൊണ്ട് ജീവാത്മ ചൈതന്യം എന്ന പരമാത്മ ചൈതന്യത്തിന്റെ അംശം ഭുങ്തേ പ്രകൃതിജാൻ ഗുണാൻ ശരീരത്തില് അനുഭവയോഗ്യമാകുന്ന സർവവിധ ഗുണങ്ങളെയും സർവവിധത്തിലുള്ള സുഖദുഃഖങ്ങളെയും ഈ പ്രപഞ്ച പുരുഷ ചൈതന്യം അനുഭവ യോഗ്യമാക്കുന്നു അതായത് ജീവാത്മാവിരിക്കുന്നിടത്തോളം മാത്രമേ ശരീരത്തിന് ഗുണദോഷങ്ങളുടെ സ്റ്റിമുലൈ അറിയുവാൻ സാധിക്കുകയുള്ളൂ കാരണം ഗുണസംഘവസ്യ സദ അസത് യോനിജന്മസു ശ്രീകൃഷ്ണന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഇതാണ് ഈ ജീവാത്മ ചൈതന്യം ഇതിലൊന്നിലും കാര്യമായി സ്വാധീനിക്കുന്നില്ല എങ്കിൽ എന്തുകൊണ്ടാണ് അത് പുനർജന്മത്തിന് വിധേയമാകുന്നത് എന്ന് നാം പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ശ്രീകൃഷ്ണൻ ഇവിടെ നൽകുകയാണ് ആ ജീവാത്മ ചൈതന്യത്തിന് ശരീരത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളായ പ്രകൃതി ഘടകങ്ങളിൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടായെങ്കിൽ കാരണം ഗുണ ശങ്കോ അസ്യ അതിന് അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ അതിന് ശങ്കോ അസ്യ അതിന് അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ ശത അസ യോനി യോനിജന്മസു ആ ജീവാത്മ ചൈതന്യത്തിന്റെ അംശം ആ സിസ്റ്റം ആ പ്രപഞ്ച ചൈതന്യത്തിന്റെ അംശമായ ജീവാത്മ ചൈതന്യം ഒരു ചെറിയ ബിറ്റായിട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ അത് ആ ശരീരത്തിൽ വർത്തിക്കുന്നിടത്തോളം കാലം അതിലെ ഗുണ ദോഷങ്ങളോട് ആ ജീവാത്മ ചൈതന്യത്തിന് ബന്ധമുണ്ടായിരുന്നു എങ്കിൽ അത് സത് അസത് നല്ലതും ചീത്തയുമായ യോനികളിൽ ബീജങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വീണ്ടും പുനർജന്മത്തിന് വിധേയമാകുന്നു അതേ സമയത്ത് ആ ജീവാത്മ ചൈതന്യത്തിന് ശരീരത്തിൽ നടക്കുന്ന കർമ്മങ്ങളുമായിട്ട് ഡിറ്റാച്ച്മെന്റ് ആണ് ഉള്ളത് എങ്കിൽ അത് പുനർജനനത്തിന് വിധേയമാകുന്നില്ല ഉപദ്രഷ്ടാനുമന്താച ഭർത്ത ഭോക്താമശേശ്വര ഉപദ്രഷ്ട ദ്രഷ്ടാവ് വിറ്റ്നസ് മാത്രമാണ് അനുബന്ധാഹ അനുമതി നൽകുന്ന വ്യക്തിയാണ് ച ഭർത്ത നിയന്ത്രിക്കുന്ന ആളാണ് ഭോക്ത അതിനെ അനുഭവിക്കാൻ പെർമിഷൻ തരുന്ന വ്യക്തിയാണ് മഹേശ്വര ഈ ജീവാത്മ ചൈതന്യം എന്ന പ്രപഞ്ച പുരുഷ ചൈതന്യത്തിന്റെ അസ്തിത്വം ശരീരത്തിലുള്ളത് കൊണ്ട് ആ ശരീരം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ ജീവാത്മ ചൈതന്യം ദ്രഷ്ടാവാകാവും ദ്രഷ്ടാവ് ആയിത്തീരുന്നു അനുമതി നൽകുന്ന വ്യക്തിയായിത്തീരുന്നു നിയന്ത്രിക്കുന്ന വ്യക്തിയായിത്തീരുന്നു ശരീരത്തെ കൊണ്ട് ഭോക്ത അനുഭവിപ്പിക്കുന്ന വ്യക്തി ആയിത്തീരുന്ന പരമാത്മ ചൈതന്യമായ മഹേശ്വര ചൈതന്യമാണ് ആ ശരീരത്തിൽ വർത്തിക്കുന്ന പുരുഷൻ പരമാത്മേതി ചാ യുക്തോ ദേഹേസ്മിൻ പുരുഷ പര ശരീരത്തിലുള്ള പ്രപഞ്ച പുരുഷ ചൈതന്യം അസ്മിൻ ദേഹേ പരഹ പുരുഷ ശരീരത്തിലുള്ളതായ പരമമായ പുരുഷനെ പരമാത്മ ഇതി പരമാത്മം എന്നും ച അപി യുക്തോ ആ രീതിയിലും പറയാറുണ്ട് ഇതിന് കാരണം പ്രപഞ്ച ചൈതന്യമായ പരമാത്മ ചൈതന്യത്തിൻ്റെ ഒരംശമാണ് ജീവാത്മ ചൈതന്യം എന്നുള്ളത് കൊണ്ട് ജീവാത്മ ചൈതന്യത്തിൻ്റെ എക്സ്ട്രാപ്പൊളേഷൻ എടുക്കുകയാണെങ്കിൽ എക്സ് ആക്സിസും വൈ ആക്സിസും ഇസന്റ് ആക്സിസും എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പരമാത്മ ചൈതന്യമായി തീരും ആ പരമാത്മ ചൈതന്യത്തിന്റെ അംശമാണ് ജീവാത്മ ചൈതന്യം എന്നുള്ളത് കൊണ്ട് ജീവാത്മ ചൈതന്യത്തെ പരമാത്മ ചൈതന്യം എന്നും പറയാം യം വേത്തി പുരുഷം പ്രകൃതിം ഗുണൈ സഹ ഹേ അർജുന പ്രപഞ്ചപുരുഷ ചൈതന്യത്തെ ഇപ്രകാരം അറിയുന്നവരാണോ ആരാണോ യ ഏവം വേത്തി ഇപ്രകാരം മനസ്സിലാക്കുന്നവർ ആരാണോ ഏതിനെ പുരുഷം പ്രകൃതി ച പ്രപഞ്ച പുരുഷനെയും ആ പുരുഷന്റെ അസ്തിത്വമുള്ള ശരീരത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളായ പ്രകൃതി ഘടകങ്ങളെയും അതിന്റെ സ്വതസിദ്ധമായ ഗുണൈഹി സഹ സ്വതസിദ്ധമായ ഗുണത്തോടു കൂടി മനസ്സിലാക്കുന്നവരാരാണോ ആ വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ജ്ഞാനി സർവധാ വർത്തമാനോ അഭി നൂയോ അഭിജായത ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവൃത്തിയിലും തന്നെ ജീവാത്മ ചൈതന്യത്തിൻ്റെയും ജീവാത്മ ചൈതന്യം വർദ്ധിക്കുന്ന ശരീരത്തിൻ്റെയും കപ്പാസിറ്റിയും ലിമിറ്റേഷനും മനസ്സിലാക്കാൻ സാധിക്കുന്ന വ്യക്തിയായി തീരും അതുകൊണ്ട് സർവദാ എപ്പോഴും വർത്തമാനോപി ഏത് കർമ്മത്തിൽ അദ്ദേഹം ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും സ ഭൂയോ ന അഭിജായതേ ഈ ഭൂമിയിൽ വീണ്ടും വീണ്ടുമുള്ള ജനനത്തിന് ഒരിക്കലും അദ്ദേഹം വിധേയമാവുകയില്ല ധ്യാനേനാത്മനി പശ്യന്തി കേജിത് ആത്മാനാം ആത്മന ധ്യാനേന ആത്മനി പശ്യന്തി ധ്യാനം കൊണ്ട് തന്നെ കോൺസെൻട്രേഷൻ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ പ്രപഞ്ച പുരുഷ ചൈതന്യത്തിന്റെ ഭാഗമായ ആത്മചൈതന്യത്തെ ഇതുപോലെയുള്ളവർക്ക് പശ്യന്തി കാണുവാൻ സാധിക്കും കേചിത് ആത്മാനമാത്മന ആത്മചൈതന്യത്തിൻ്റെതായ ആത്മസത്തും അവർ പരമാത്മസത്തും ഇവർക്ക് ധ്യാനത്തിലൂടെ ദർശിക്കുവാൻ സാധിക്കും അന്യേ സാഖ്യേന യോഗേന ജ്ഞാനികളാണെങ്കിൽ യോഗം അനുശാസിക്കുന്നവരാണെങ്കിൽ അവർക്ക് ജ്ഞാനയോഗത്തിലൂടെ ഇത് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും കർമ്മയോഗേന ചാപരെ മറ്റുള്ളവര് ജ്ഞാനയോഗികളല്ല അതുപോലെ ജീവാത്മ പരമാത്മ പ്രകൃതി ബന്ധത്തെക്കുറിച്ച് അറിയുന്നവരല്ല നിരന്തരമായിട്ട് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നവർ മാത്രമാണെന്ന് വിചാരിക്കുക അങ്ങനെയുള്ള കർമ്മയോഗികൾക്ക് കർമ്മയോഗത്തിലൂടെ ഈ വസ്തുത മനസ്സിലാക്കുവാൻ സാധിക്കും ഏത് വസ്തുത ജീവാത്മാവ് ശരീരത്തിലെ പ്രകൃതി ഘടകങ്ങളിൽ വർത്തിക്കുന്നത് അറ്റാച്ച്ഡ് ആയിട്ടാണോ ഡിറ്റാച്ച്ഡ് ആയിട്ടാണോ പ്രവർത്തിക്കുന്നത് അത് മാത്രമല്ല ആ ജീവാത്മാവ് ഗൈഡായും സൂപ്പർവൈസറായും അതുപോലെ തന്നെ ചൈതന്യവത്തായ പ്രഭയായും ശരീരത്തിൽ വർദ്ധിക്കുന്നത് എപ്രകാരമാണെന്ന് ഇവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും കർമ്മയോഗികൾക്കും സാധിക്കും ജ്ഞാനയോഗികൾക്കും സാധിക്കും വ്യക്തമായി പ്രകൃതി പുരുഷനെ കുറിച്ച് അറിയാവുന്നവർക്ക് ധ്യാനത്തിലൂടെയും സാധിക്കും അന്യേതു ഏവം അജാനന്ത ശ്രുവാ അന്യേഭ്യ ഉപാസത്തെ ഇതിൽ ഒന്നിലും പെടാത്ത സാധാരണക്കാര് അന്യേതു മറ്റു ചിലരാകട്ടെ ഏവം അജാനന്ദ ഇതൊന്നും മനസ്സിലാക്കാതെ പ്രകൃതിയെക്കുറിച്ചും അതുപോലെ തന്നെ പ്രപഞ്ചപുരുഷ ചൈതന്യത്തിന്റെ സ്വാധീനത്തെക്കുറിച്ചും മനസ്സിലാക്കാതെ ശ്രുത്വ അന്യേഭ്യ ഉപാസത മറ്റുള്ളവർ പറഞ്ഞിരിക്കുന്നത് കേട്ടിട്ട് അത് തന്നെ ശരിയോ തെറ്റോ എന്നറിയാതെ അവര് ഉപദേശിക്കുന്നത് പോലെ അനുഷ്ഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നവരുമുണ്ട് തേ അപി അവർക്ക് കൂടി അല്ലെങ്കിൽ അവരും കൂടി ച അതിരന്യേവ ച അതിരന്യേവ മൃത്യും ശ്രുതിപരായണാഹ അവരും ഈ ജ്ഞാനികളെ പോലെ അവര് കേട്ടറിഞ്ഞതിനെ ശ്രദ്ധയോടുകൂടി ഉപാസിക്കുന്നവരാണെങ്കിൽ ശ്രുതിപരായണ കേട്ടറിഞ്ഞതിനെ ശ്രദ്ധയോടുകൂടി ഉപാസിക്കുന്നവരാണെങ്കിൽ മൃത്യും ച അതിരന്ത്യേവ മൃത്യു സംസാരത്തിൽ നിന്ന് മോചനം നേടി പരമമായ മോക്ഷത്തിലേക്ക് അവർക്ക് എത്താൻ സാധിക്കും യാവ സഞ്ജായതേ കിംചിത് സത്വം സ്ഥാവരജംഗമം സ്ഥാവര വസ്തുക്കളാണെങ്കിലും ജംഗമ വസ്തുക്കളാണെങ്കിലും യാവത് സഞ്ജായതേ യാതൊന്നാണോ പുനർജനിക്കുന്നത് കിഞ്ചിത് സത്വം അതിലടങ്ങിയിരിക്കുന്ന ചൈതന്യം അത് പുനർജനിക്കുന്നതിന് വിധേയമാക്കുന്ന സൂപ്പർവൈസിങ് ഫോഴ്സാണ് ഗൈഡിങ് ആണ് അത് സ്ഥാവരത്തിലാണെങ്കിലും ജംഗമത്തിലാണെങ്കിലും ആ ഫോഴ്സ് ക്ഷേത്ര ക്ഷേത്രജ്ഞ സംയോഗാ തത് വിധി ഭരതഋഷഭ അത് ക്ഷേത്രം എന്ന ബോഡി ക്ഷേത്രജ്ഞം ബോഡിയെക്കുറിച്ച് അറിയുന്നവൻ അതിനകത്തിരിക്കുന്ന ചൈതന്യം എന്ന ശരീരത്തെക്കുറിച്ച് അറിയുന്ന ഫോഴ്സ് ഇവയുടെ സംയോഗത്തിലൂടെ മാത്രമാണ് ഹേ അർജുന സർവചരാചരങ്ങളിലും സർവസ്ഥാപര ജംഗമ വസ്തുക്കളിലും ഉദ്ഭവം നടക്കുന്നത് മറ്റൊരർത്ഥത്തിൽ ശരീരത്തിന്റെ അഷ്ടപ്രകൃതി ബേസിക് യൂണിറ്റുകൾ ഉണ്ട് എങ്കിലും ജീവാത്മ ചൈതന്യം അതിനകത്തില്ല എങ്കിൽ ആ ശരീരത്തിനകത്ത് യാതൊരു പ്രവർത്തനവും നടക്കുന്നില്ല ഇത് വളരെ സിമ്പിളായിട്ട് കെമിസ്ട്രിക്ക് പറയാൻ സാധിക്കും ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ ശരീരം പ്രവർത്തിക്കുകയുള്ളൂ ഹൃദയമിടിപ്പ് നടക്കുകയുള്ളൂ ശ്വാസോച്ഛ്വാസം നടക്കുകയുള്ളൂ ഹീമോഗ്ലോബിനിലൂടെ ഓക്സിജൻ ശരീരത്തിൽ എത്തുകയുള്ളൂ ബ്രെയിൻ പ്രവർത്തിക്കുകയുള്ളൂ കണ്ണ് ദർശന യോഗ്യമായ വസ്തുക്കളെ കാണുകയുള്ളൂ കാരണം കണ്ണുണ്ട് കണ്ണിനെ പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യവുമുണ്ട് ക്ഷേത്രം എന്ന കണ്ണ് ക്ഷേത്രജ്ഞൻ എന്ന ചൈതന്യം ശരീരം എന്ന പ്രകൃതി ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ക്ഷേത്രജ്ഞൻ എന്ന ചൈതന്യം ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ആ ശരീരത്തിനകത്ത് ഏത് പ്രവർത്തനവും നടക്കുകയുള്ളൂ അതുകൊണ്ട് യഥാർത്ഥത്തില് ക്ഷേത്ര ക്ഷേത്രജ്ഞ സംയോഗാത് തദ്വിധി ഭരതർഷഭ സകല ബയോകെമിക്കൽ റിയാക്ഷനും സകല ഫിസിയോളജിക്കൽ റിയാക്ഷനും സകല സൈക്കോളജിക്കൽ റിയാക്ഷനും ഏത് ശരീരത്തിലാണെങ്കിലും അത് മനുഷ്യന്റെ ശരീരത്തിലാണെങ്കിലും ജന്തുവിന്റെ ശരീരത്തിലാണെങ്കിലും അമീബയുടെ ശരീരത്തിലാണെങ്കിലും വൃക്ഷങ്ങളുടെ ശരീരത്തിലാണെങ്കിലും അതിനകത്തിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളായ ബേസിക് യൂണിറ്റുകളായ പ്രകൃതിയിൽ ജീവാത്മ ചൈതന്യത്തിന്റെ അസ്തിത്വം ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ പ്രവർത്തനം നടക്കുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു സ്പിരിച്വാലിറ്റി അല്ല ഈ എക്സ്പ്ലനേഷൻ ഒരു ഫിലോസഫിയുമല്ല മറിച്ച് പ്യുവർ ആണ് എന്ന് അടിസ്ഥാന തത്വങ്ങൾ അറിയാവുന്നവർക്ക് വ്യക്തമായി ബോധ്യമാകും അടുത്ത വരി സമം സർവേഷു ഭൂതേഷു തിഷ്ടന്തം പരമേശ്വരം ഇതും അതേ തത്വം തന്നെയാണ് എല്ലാ ജീവജാലങ്ങളിലും ഈ ജീവചൈതന്യം സമം സർവേഷു ഭൂതേഷു സർവേഷു ഭൂതേഷു സമം തിഷ്ടന്തം തുല്യമായി വർത്തിക്കുന്നുണ്ട് പരമേശ്വരം പരമാത്മ ചൈതന്യത്തിൻ്റെ അംശമായ ജീവാത്മ ചൈതന്യം സർവജീവജാലങ്ങളിലും തുല്യമായി വർത്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നോൺ വെജിറ്റേറിയൻ കഴിക്കരുതെന്ന് പറയുന്നത് അതേ സമയത്ത് എല്ലാ ജന്തുവിലും ജീവാത്മ ചൈതന്യം വേദനയോടുകൂടി സ്റ്റിമുലസ് പുറപ്പെടുവിക്കുന്നത് കൊണ്ട് ജന്തുക്കളെ ഭക്ഷിക്കരുത് അതേപോലെ സസ്യങ്ങളെ ഭക്ഷിക്കുമ്പോൾ അവയ്ക്ക് പാർട്ട് ബൈ പാർട്ടായിട്ട് നഷ്ടമാണെങ്കിലും അതിനെ മേക്കപ്പ് ചെയ്യാൻ സാധിക്കും അതിന് വേദനയില്ല അതിനൊരു പരിധി വരെ വികാരവുമില്ല ആവശ്യത്തിന് സമൂല നാശം വരുത്താതെ സസ്യാഹാരം കഴിക്കാം എന്ന് പറയുന്നതിൻ്റെ കാരണവും അതാണ് അതിലെ ജീവാത്മ ചൈതന്യത്തെ ഒരു മാങ്ങ പറിച്ചത് കൊണ്ട് മാവിൻ്റെ ജീവാത്മ ചൈതന്യം ഇല്ലാതെയാകുന്നില്ല ഒരു കമ്പ് വെട്ടിയത് കൊണ്ട് മാവിലുള്ള സമഗ്രമായ ജീവാത്മ ചൈതന്യം ഇല്ലാതെയാകുന്നില്ല കബ് വെട്ടിയതിന്റെ പുറകിൽ നിന്ന് സ്ലീപ്പിംഗ് ബഡ്സ് വളരെ പെട്ടെന്ന് ഉയർന്ന് ആ വൃക്ഷം പൂർവാധികം ശക്തിയായിട്ട് വളരുന്നത് കാണാൻ സാധിക്കും അതേ സമയത്ത് ജീവാത്മ ചൈതന്യമുള്ള ഒരു പശുവിന്റെ ഒരു ചെറിയ പാർട്ട് മാത്രം കത്തികൊണ്ട് മുറിച്ചെടുത്ത് ഭക്ഷണത്തിന് പാകം ചെയ്യാൻ സാധ്യമല്ല കുറച്ച് കഴിയുമ്പോൾ ബ്ലീഡിംഗ് കൊണ്ട് അത് മരിച്ചു പോവും അതുപോലെയാണ് ഒരു ജന്തുവിൻ്റെയും ഒരു പാർട്ട് മാത്രമായിട്ട് എടുക്കാൻ സാധ്യമല്ല അതേ സമയത്ത് ഒരു സസ്യത്തിൻ്റെ പാർട്ട് മാത്രമായിട്ട് എടുക്കാം എടുത്തത് മേക്കപ്പ് ചെയ്യാൻ ആ സസ്യത്തിന് സാധിക്കും അതുകൊണ്ട് സർവചരാചരങ്ങളിലും തുല്യാവസ്ഥയിൽ വർത്തിക്കുന്ന ആ ചൈതന്യം ഒന്നിനോടും പക്ഷഭേദമില്ലാതെ പ്രപഞ്ചത്തിൽ അസ്തിത്വമുള്ളതാണ് വിനശ്യത്സു അവിനശ്യന്തം യശ്യതി സത് പശ്യതി പലപ്പോഴും ശരീരം വിനാശത്തിലേക്ക് പോകുന്നു വിനശ്യതു ആ ശരീരം നശിക്കുമ്പോൾ നമുക്ക് തോന്നും അതിലെ ജീവാത്മാവ് നശിച്ചു എന്ന് അതേ സമയത്ത് ജീവാത്മാവ് അതിൽ നിന്ന് മാറുകയാണ് ചെയ്തത് മറ്റൊരർത്ഥത്തിൽ energy can neither be created nor be destroyed ആ ഊർജത്തെ നശിപ്പിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് അത് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറിയപ്പോൾ ശരീരത്തിൻ്റെ പ്രകൃതി യഥാർത്ഥത്തിൽ മരിച്ചതു മരിച്ചതായി സംഭവിച്ചു മരിച്ചു എന്നുള്ളത് സംഭവിച്ചു അനങ്ങാതെ അതിൻ്റെ ജീവചൈതന്യം നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ പറയും അതുകൊണ്ട് മരിച്ചു എന്ന് നാം വിചാരിക്കുന്ന വസ്തുവിലെ ജീവാത്മ ചൈതന്യം മാറുക മാത്രമാണ് ചെയ്തത് എന്നുള്ളത് കൊണ്ട് ജീവാത്മ ചൈതന്യം മരിച്ചിട്ടില്ല ശരീരം മാത്രമാണ് മരിച്ചത് വിനശ്യതു അവിനശ്യന്തം നശിച്ചു എന്ന് കാണുമ്പോഴും അത് അവിനശ്യന്തം ഒരിക്കലും മരിക്കാത്തതാണ് എന്ന് യഹ പശ്യതി ആരാണോ കാണുന്നത് സത് പശ്യതി അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ വസ്തുതകൾ അറിയുന്ന വ്യക്തി അപ്പൊ വസ്തുതകൾ അറിയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം അവ തമ്മിലുള്ള ബന്ധം ഇവ വ്യക്തമായിട്ടറിയുകയാണെങ്കിൽ യഥാർത്ഥ ജ്ഞാനം അതാണ് സമം ഹി സർവത്ര സമവസ്ഥിതമീശ്വരം സർവതിനെയും സമം ഹി തുല്യമായിട്ട് കാണുന്നത് സർവത്ര എല്ലായിടത്തും തുല്യമായിട്ട് കാണുവാൻ സാധിക്കുന്നത് സം അവസ്ഥിതം ഈശ്വരം തുല്യമായിട്ട് വർത്തിക്കുന്ന ആ ഈശ്വര ചൈതന്യത്തെ തുല്യമായിട്ട് കാണുവാൻ സാധിക്കുക ഒരു മഹത്തായ കാര്യമാണ് നശിനത്തി ആത്മനാത്മാനം തത യാതി പരാംഗതിം ഒരു ആത്മചൈതന്യത്തെയും ആ വ്യക്തി നശിപ്പിക്കില്ല ദ്വേഷിക്കില്ല കുറ്റം പറയില്ല കുറ്റം പറയുന്നത് കേൾക്കില്ല അതുപോലെ തന്നെ ആ വ്യക്തിക്ക് ആത്മചൈതന്യത്തെക്കുറിച്ചുള്ള വ്യക്തി വ്യക്തമായ ബോധമുള്ളത് കൊണ്ട് സർവചരാചരങ്ങളിലും വർത്തിക്കുന്ന ആത്മചൈതന്യം ഒന്നാണ് എന്ന് അറിയുന്ന ആ വ്യക്തിയാണ് തതോ യാതി പരാം ഗതിം അദ്ദേഹമാണ് ശാന്തമായ ശാന്തിയുടെ നിറകുടമായ പരമമായ ഗതിയെ പ്രാപിക്കുന്നത് അതുകൊണ്ട് ഹേ അർജുന സർവചരാചരങ്ങളിലും വർത്തിക്കുന്ന ചൈതന്യം പരമമായ പ്രപഞ്ച പുരുഷ ചൈതന്യമാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് ശരീര ഘടകങ്ങൾ എന്ന പ്രകൃതി പ്രകൃതി ഏവ കർമാണി ക്രിയമാണാനി സർവശ ശരീരത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ തന്നെയാണ് കർമാണി ക്രിയമാണാനി സർവശ സർവശ കർമാണി ക്രിയമാണാനി എല്ലാവിധത്തിലുള്ള കർമ്മങ്ങളും ചെയ്യുന്നത് പ്രകൃതി എന്ന ശരീരത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു കാറ് ഓടിക്കുകയാണെങ്കിൽ കർമ്മം ചെയ്യുന്നതാരാണ് കാറിന്റെ വീല് കർമ്മം ചെയ്യുന്നു സ്റ്റിയറിംഗ് കർമ്മം ചെയ്യുന്നു എഞ്ചിൻ കർമ്മം ചെയ്യുന്നു അതുപോലെ തന്നെ ക്ലച്ച് കർമ്മം ചെയ്യുന്നു ബ്രേക്ക് കർമ്മം ചെയ്യുന്നു ആക്സലറേറ്റർ കർമ്മം ചെയ്യുന്നു ആ വണ്ടിയുടെ കർമ്മം ചെയ്യുന്ന പ്രവർത്തനം മുഴുവനും ആ വണ്ടിയുടെ പ്രൈമറി കോമ്പോണന്റുകളാണ് യശ്യതി തഥാത്മാനം അതർത്താരം സപശ്യതി അതിനകത്തുള്ള ആത്മചൈതന്യം ഒരു പ്രവർത്തനവും ചെയ്യുന്നില്ല എന്നുള്ളത് അറിയുന്നവര് ആരാണോ യാ പശ്യതി ആരാണോ അപ്രകാരം കാണുന്നത് സപശ്യതി അദ്ദേഹമാണ് ശരിക്കുള്ള ജ്ഞാനിയായ വ്യക്തി വസ്തുത അറിയുന്നത് മറ്റൊരർത്ഥത്തില് ഒരു വണ്ടിക്കകത്തുള്ള പെട്രോള് ആ പെട്രോള് ആത്മചൈതന്യമായിട്ട് ഉപമയോടുകൂടി വിവരിക്കുകയാണെങ്കിൽ വിശ്വസിക്കുകയാണെങ്കിൽ പെട്രോള് ഒരു തരത്തിലും പ്രവർത്തിക്കുന്നില്ല പെട്രോള് അതിനാവശ്യമായ ഊർജം നൽകുന്നു എന്ന് മാത്രം അത് നോസിലേക്ക് പമ്പ് ചെയ്യുന്നത് വണ്ടിയുടെ കോമ്പോണന്റ് ആണ് അവിടെ വെച്ച് കത്തിക്കുന്നത് വണ്ടിയുടെ കോമ്പോണന്റ് ആണ് കത്തുമ്പോൾ ഉണ്ടാകുന്ന ഊർജത്താൽ പിസ്റ്റൺ മൂവ് ചെയ്യുന്നത് വണ്ടിയുടെ കോമ്പോണന്റുകളാണ് ആ ഊർജത്തെ ആക്സിലിലൂടെ വീലിലേക്ക് എത്തിക്കുന്നത് വണ്ടിയുടെ കോമ്പോണന്റുകളാണ് വീല് തിരിയുന്നതും വണ്ടിയുടെ കോമ്പോണന്റുകളാണ് ഇതിന് ഗൈഡൻസ് കൊടുക്കുന്ന നിയന്ത്രിക്കുന്ന മനസ്സ് ഡ്രൈവറെ പോലെ സീറ്റിലിരിക്കുന്നു പെട്രോളിനെ സംബന്ധിച്ചിടത്തോളം ആ പെട്രോളിന് വണ്ടി തിരിക്കാനോ വണ്ടി കറക്കാനോ വണ്ടിയെ മുമ്പോട്ട് കൊണ്ടുപോകാനോ ഉള്ള ശക്തിയില്ല പെട്രോൾ വെറുതെ മാറി നിൽക്കുന്നു പെട്രോളിൽ നിന്ന് ഉത്ഭൂതമായിരിക്കുന്ന ഊർജത്തെ വണ്ടിയുടെ കോമ്പോണന്റുകൾ പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് വണ്ടി പ്രവർത്തിക്കുന്നത് വണ്ടിയുടെ പ്രവർത്തനം മുഴുവനും വണ്ടിയുടെ കോമ്പോണന്റുകളുടെ പ്രവർത്തനമാണ് അതേ പെട്രോള് കുറച്ച് ഓപ്പൺ സ്പേസിലിട്ടാൽ വെറുതെ ആവിയായി പോകും അതേ പെട്രോൾ ഒരു സ്റ്റവിൽ ഒഴിച്ചാൽ അതിൽ നിന്ന് തീ വരും ആ സ്റ്റവ് വണ്ടി മൂവ് ചെയ്യുന്നത് പോലെ മുമ്പോട്ടോ പുറകോട്ടോ ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്നും ആ സ്റ്റവ് പോവുകയില്ല കാരണം ആ ഓയിലിന് ആ പെട്രോളിന് അപ്രകാരം മൂവ് ചെയ്യിപ്പിക്കാനുള്ള കഴിവില്ല അതിൻ്റെ ഊർജത്തെ എടുത്തിട്ട് ആ വണ്ടികളാണ് വണ്ടിയുടെ കോമ്പോണന്റ് ആണ് അപ്രകാരം പ്രവർത്തനത്തിന് വിധേയമാകുന്നത് എന്ന് ആരാണോ അറിയുന്നത് ആ വ്യക്തിയാണ് യാഥാർത്ഥ്യം അറിയുന്ന വ്യക്തി യഥാ ഭൂത ഭാവം ഏകസ്ഥം അനുപശ്യതി യഥാ സർവചരാചരങ്ങളും പൃഥക് ഭാവം ഏകസ്ഥം അനുപശ്യതി ഒന്നിൽ തന്നെ വർത്തിക്കുന്നു ഏകസ്ഥം ഒന്നിൽ തന്നെ വർത്തിക്കുന്നു എന്ന് യഥാ അനുപശ്യതി ആരാണോ വ്യക്തമായിട്ട് അറിയുന്നത് തത ഏവച വിസ്താരം ബ്രഹ്മ സമ്പദ്യതേ തഥാ അദ്ദേഹം തന്നെ ആ വസ്തു ഏതിനെ ആധാരമാക്കിയാണോ വർത്തിക്കുന്നു എന്നറിയുന്നത് ആ ആധാരത്തിൽ നിന്ന് തന്നെയാണ് ആ വസ്തുക്കള് ആ ഭൂതഗണങ്ങള് ആ ജീവജാലങ്ങള് വീണ്ടും വീണ്ടും വളരുന്നതും ഉത്ഭവിക്കുന്നതും എന്ന് അറിയുന്നു ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ അറിവ് ഗഹനവും വിസ്തൃതവുമാകുന്നത് ആ വിസ്തൃതമായ അറിവിലാണ് ഒന്നിനെ ആധാരമാക്കി സർവതും വർത്തിക്കുന്നു എന്നും ആ ആധാരമായതിൽ നിന്നാണ് ബാക്കിയുള്ളത് പുനർജനിക്കുന്നത് എന്നും വ്യാപിക്കുന്നത് എന്നും അദ്ദേഹത്തിന് വ്യക്തമായ ബോധം ഉണ്ടാകുന്നു അനാദിത്വാ നിർഗുണത്വാത് പരമാത്മായമവ്യയ അനാദിയാണ് തുടക്കവും അന്ത്യവും ഇല്ലാത്തതാണ് നിർഗുണത്വാൽ അതിനെ ആശ്രയിച്ചുകൊണ്ട് പ്രത്യേക ഗുണഗണങ്ങൾ ഒന്നുമില്ലാത്തതാണ് അതുപോലെ തന്നെ പരമാത്മം പരമാത്മ ചൈതന്യത്തിന്റെ ഭാഗമാണ് അയം അവ്യയം ഇത് അവ്യക്തവുമാണ് സമഗ്രവുമാണ് സമ്പൂർണവുമാണ് ആ ചൈതന്യമാണ് ശരീരസ്ഥ അഭികൗന്തേയ ശരീരത്തിൽ വർത്തിക്കുമ്പോഴും ശരീരസ്ഥ ശരീരത്തിൽ വർത്തിക്കുമ്പോഴും ഹേ അർജുന നക്കലോതി നലിപ്യതേ ഒന്നും ചെയ്യിക്കുന്നുമില്ല ഒന്നിലും അലിഞ്ഞു ചേരുന്നുമില്ല നലിപ്യതേ ഒന്നിലും അലിഞ്ഞു ചേരുന്നുമില്ല അതേ സമയത്ത് ഇത് ജീവാത്മ ചൈതന്യത്തിന്റെ ഗൈഡായി മാത്രം അസ്തിത്വത്തോടു കൂടി അവിടെ പ്രശോഭിതമാകുന്നു യഥാ സർവഗതം സൗക്ഷ്മ്യാത് ആകാശം ന ഉപലിപ്യത്തെ സൗക്ഷ്മ്യാത് ആകാശം ന ഉപലിപ്യതേ സർവസ്ഥലത്തും ആകാശം വർദ്ധിക്കുന്നു എങ്കിലും അതിസൂക്ഷ്മമായ ആ ആകാശം സൂക്ഷ്മാദാകാശം ന ഉപലിപ്യത ഒന്നിലും അലിഞ്ഞു ചേരുന്നില്ല ഒന്നും അതിലും അലിഞ്ഞു ചേരുന്നില്ല അതേ സമയത്ത് യഥാ സർവഗതം അതെല്ലാ സ്ഥലത്തും ഉണ്ടതാനും സർവത്ര അവസ്ഥിതോ ദേഹേ യഥാത്മാ ന ഉപലിപ്യത എല്ലാ ചരാചരങ്ങളിലും ഈ ആത്മചൈതന്യം അവസ്ഥിതോ ഉണ്ടെങ്കിലും എങ്കിലും അതിന് അസ്തിത്വമുണ്ടെങ്കിലും സർവത്ര ദേഹി എല്ലാ ദേഹത്തിലും അതിന് അസ്തിത്വമുണ്ടെങ്കിലും ന ഉപലിപ്യതേ അത് ശരീരത്തിൻ്റെ ഒന്നുമായിട്ടും അലിഞ്ഞു ചേരുന്നില്ല ഒന്നിനോടും ഇഴുകിച്ചേരുന്നില്ല വ്യക്തമായി സെപ്പറേറ്റായി തന്നെ അത് വർത്തിക്കുന്നു യഥാ പ്രകാശയത്യേക കൃത്സ്നം ലോകമിമം രവി സൂര്യൻ എപ്രകാരമാണോ രവി എപ്രകാരമാണോ കൃത്ണം ലോകമിമം സമഗ്രമായ ഈ ലോകം പൂർണ്ണമായും പ്രകാശയത്യേക ഒറ്റ സൂര്യനെ ഉള്ളൂ എങ്കിലും പ്രകാശിപ്പിക്കുന്നത് ആ ഒരൊറ്റ സൂര്യൻ ലോകത്തെ മുഴുവനും പ്രകാശിപ്പിക്കുന്നത് പോലെ ക്ഷേത്രം ക്ഷേത്രി തഥാ തഥാകൃത്സ്നം പ്രകാശയതി ഭാരത ഹേ ഭാരത ഹേ അർജുന കൃത്സ്നം ക്ഷേത്രം തഥാ ക്ഷേത്രീ പ്രകാശയതി ശരീരത്തെ മുഴുവനും തന്നെ ഈ ക്ഷേത്രത്തിനകത്തുള്ള ശരീരത്തിനകത്തുള്ള ജീവാത്മ ചൈതന്യം നിരന്തരം പ്രകാശിപ്പിച്ചു കൊണ്ടേയിരിക്കും ക്ഷേത്ര ക്ഷേത്രജ്ഞയോരേവം അന്തരം ജ്ഞാനചക്ഷുഷ ക്ഷേത്രം എന്ന ശരീരത്തിന്റെ അടിസ്ഥാന ഘടകം ക്ഷേത്രജ്ഞം എന്ന അതിനകത്തുള്ള ചൈതന്യം അന്തരം ഏവ ഇവ തമ്മിലുള്ള വ്യത്യാസം ജ്ഞാനചക്ഷുഷ ജ്ഞാനത്തിന്റെ അറിവിന്റെ കണ്ണുകൊണ്ട് ആർക്കാണോ കാണാൻ സാധിക്കുന്നത് ഭൂത പ്രകൃതിമോക്ഷം ച ഏ വിദുര്യാന്തി തേ പരം ഭൂത പ്രകൃതി മോക്ഷം പ്രകൃതി ജീവജാലങ്ങളിലുള്ള അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് മോക്ഷം മോചനം ച ഏ വിദുര്യാന്തി തേ പരാം ഗതിം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് വിദുര്യാന്തി വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് ആരാണോ ആ വ്യക്തി പരമമായ അവസ്ഥയെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷേത്ര ക്ഷേത്രജ്ഞ യോഗം ഇവിടെ ശ്രീകൃഷ്ണൻ വിവരിച്ച് അവസാനിപ്പിക്കുകയാണ് ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദി ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗോ നാമ ത്രയോദശോധ്യായ ഭഗവത്ഗീതയിലെ പതിനാലാമത്തെ അധ്യായം ഗുണത്രയ വിഭാഗയോഗം എന്ന ഒരധ്യായമാണ് സത്വരജസ്തമോ ഗുണങ്ങളെക്കുറിച്ച് ശ്രീകൃഷ്ണൻ അർജുനന് നൽകുന്ന വിവരണമാണ് ഈ അധ്യായത്തിലെ വിഷയം അത്യുജ്വലമായ ഇത് യഥാർത്ഥത്തിൽ ഇന്ന് ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും തൻ്റെ ശാരീരികം മാനസികം മനഃശാസ്ത്രപരം അതുപോലെ തന്നെ ചിന്താപരം വാക്പരം കർമ്മപരം കർമ്മഫലപരം ഈ വസ്തുതകളെ വിശകലനം ചെയ്യാൻ താൻ ആരാണെന്നും തന്നിൽ അടങ്ങിയിരിക്കുന്ന സത്വരജസ്ഥ മൂഗുണങ്ങൾ എപ്രകാരമാണെന്നും വിശദീകരണാത്മകമായ രീതിയിൽ വിശകലനം ചെയ്ത് മനസ്സിലാക്കുവാൻ ഈ അധ്യായം വളരെ ഉപകാരപ്രദമായിരിക്കും ശ്രീകൃഷ്ണൻ അർജുനനോട് വിവരണം തുടരുകയാണ് പരം ഭൂയ പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം ഹേ അർജുന ജ്ഞാനാനാം ഉത്തമം ജ്ഞാനം അറിവുകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ അറിവ് പരം ഭൂയ പ്രവക്ഷ്യാമി ഞാനിതാ നിന്നോട് വീണ്ടും പറയുകയാണ് യത് ജ്ഞാത്വ ഏതൊന്നറിഞ്ഞിട്ടാണോ മുനയ സർവേ സർവേ മുനയഹ എല്ലാ മുനിമാരും പരാം സിദ്ധിം ഇതോഗതാഹ പരമമായ സിദ്ധിയെ പരമമായ അവസ്ഥയെ പ്രാപിച്ചത് ആ അറിവിനെക്കുറിച്ച് ഏറ്റവും പരമമായ പ്രായോഗിക അറിവിനെക്കുറിച്ച് ഞാൻ ഇവിടെ നിന്നോട് വിവരിക്കുകയാണ് ഇതം ജ്ഞാനം ഉപാശ്രിത്യ മമ സാധർമ്യമാകതാഹ ഈ അറിവ് ഉപയോഗിച്ചിട്ട് ഉപാശ്രിത്യ ആശ്രയിച്ചിട്ട് മമ സാധർമ്യമാകതാഹ എനിക്ക് തുല്യമായ ധാർമ്മിക പദവിയിലേക്ക് വന്നിരിക്കുന്നവരാണ് മഹർഷിമാരെല്ലാവരും അതുപോലെ ഇതറിയുന്നവർക്ക് എനിക്ക് തുല്യമായ അവസ്ഥയിൽ എന്നോട് തന്നെ ചേരുവാൻ അവർക്ക് സാധിക്കും സർഗേ അപി ന ഉപജായന്തി അപ്രകാരം എന്നോട് ചേർന്ന് കഴിഞ്ഞാൽ വീണ്ടും സൃഷ്ടി നടക്കുന്ന കാലത്ത് സർഗേ അപി സൃഷ്ടി നടക്കുന്ന കാലത്ത് ന ഉപജായന്തി അവർക്ക് പുനർജന്മമില്ല പ്രളയേന വ്യഥന്തിച്ച പ്രളയകാലത്ത് അവർക്ക് നാശവുമില്ല അതായത് ജനന മരണങ്ങൾക്ക് അതീതമായ ഒരവസ്ഥയിലേക്ക് അവർക്ക് എത്തുവാൻ സാധിക്കും മമ യോനി മഹബ്രഹ്മ തസ്മിൻ ഗർഭം ദധാമി അഹം അവർക്ക് സർവചരാചരങ്ങളുടെയും ഉത്ഭവം ഞാൻ എന്ന യോനിയിൽ നിന്ന് ആരംഭിക്കുന്നു ഞാനാണ് അതിൻ്റെ അടിസ്ഥാനപരമായ മഹത് ബ്രഹ്മചൈതന്യം ഉദ്ഭവത്തിൻ്റെ ബ്രഹ്മചൈതന്യം ഞാൻ തന്നെയാണ് അവിടെയാണ് ഗർഭം ധരിക്കുന്നത് എല്ലാത്തിൻ്റെയും ഉത്പാദനം നടക്കുന്നത് അതിമഹത്തായ പ്രപഞ്ച ചൈതന്യത്തിനകത്താണ് അതിനാധാരം ഞാനാണ് സംഭവ സർവഭൂതാനാം തതോ ഭവതി ഭാരത ഹേ ഭാരത ഹേ അർജുന ആ മഹത്തായ ബ്രഹ്മചൈതന്യത്തില് അവർ എന്നും ശാശ്വതമായ സന്തോഷത്തോടു കൂടി അവർക്ക് ജന്മം ലഭിക്കുന്നു സുഖത്തോടു കൂടിയ ജന്മം ആ പ്രപഞ്ച ചൈതന്യത്തിൽ എന്നോടൊപ്പം എൻ്റെ ശരീരത്തിൽ എനിക്ക് അധീനമായി അവർക്ക് ലഭിക്കുന്നു അവർ അവരെന്നോടൊപ്പം തന്നെ വർത്തിക്കുന്നു സർവ യോനിഷു കൗന്തേയ മൂർത്തയ സംഭവന്തിയാഹ താസാം ബ്രഹ്മമഹദ്യോനി അഹം സർവ സർവയോനിഷു കൗന്തേയ മൂർത്തയ സംഭവന്തിയാഹ സർവചരാചരങ്ങളും ഏതെങ്കിലും ഒരു പ്രത്യേക ഗർഭപാത്രത്തിലൂടെയാണ് ഹേ കൗന്തേയ മൂർത്തയ സർവജീവജാലങ്ങളും സംഭവന്തി ഉത്ഭവിക്കുന്നത് താസാം ബ്രഹ്മ മഹദ്യോനി അഹം ബീജപ്രതപിത അവരില് പരമമായ ഗർഭപാത്രം എന്ന് പറയുന്നത് മഹദ്യോനി എന്ന് പറയുന്നത് ബ്രഹ്മചൈതന്യമായ പരമമായ ഗർഭപാത്രമാണ് അവിടെ ബീജപ്രതപിത അവിടെ ജന്മം ലഭിക്കണമെങ്കിൽ കാരണഭൂതമായ എൻ്റെ അനുമതി വേണം ഇവർക്ക് ഈ സത്വരജസ്തമോ ഗുണങ്ങൾ അറിയുന്നവർക്ക് ഗുണത്രയം അറിയുന്നവർക്ക് മഹാജ്ഞാനം അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം മഹത്തായ ആ ബ്രഹ്മയോനിയിൽ അവർക്ക് ജന്മം ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇനി ആ ഗുണത്രയം ഏതെല്ലാമാണ് സത്വം രജ സ്തമ ഇതി ഗുണാഹ പ്രകൃതി സംഭവാഹ പ്രകൃതി നേരത്തെ പറയുകയുണ്ടായി സർവചരാചരങ്ങളുടെയും ശരീരഘടന ഏതുകൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത് അതാണ് പ്രകൃതി ആ പ്രകൃതിയിലൂടെയാണ് ആ ജന്തുവിൻ്റെ ആ സസ്യത്തിൻ്റെ ആ മനുഷ്യൻ്റെ ഗുണങ്ങള് സത്വരജസ്തമോ ഗുണങ്ങള് ഉത്ഭവിക്കുന്നത് അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു അതിൻ്റെ ത്രിഗുണങ്ങളിൽ ഏതാണ് പ്രാമുഖ്യമുള്ളത് എന്നറിയുവാൻ നിബദ്രന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം ആ പ്രകൃതി എന്ന അടിസ്ഥാന ഘടകങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഈ ദേഹത്തില് ദേഹിനം അവ്യയം അവ്യയമായ അവ്യക്തമായിരിക്കുന്ന ദേഹി വർത്തിക്കുന്നത് അതേ സമയത്ത് വ്യക്തിയുടെ ത്രിഗുണങ്ങള് അതിന്റെ അടിസ്ഥാന ഘടകങ്ങളുമായി ദി ഹേ മഹാബാഹു ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് ഏതു തരം ഇഷ്ടിക കൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത് ആ വീടിൻ്റെ സ്ട്രെങ്ത് അതനുസരിച്ചിരിക്കുന്നു ഏതു തരം അടിസ്ഥാന ഘടകങ്ങൾ കൊണ്ടാണോ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് ആ വ്യക്തിയുടെ സ്വഭാവം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വർത്തിക്കുന്നത് ഇത് അത്യന്താധുനിക ശാസ്ത്രത്തിൻ്റെ എക്സ്പ്ലനേഷൻ തന്നെയാണ്